മാന്യശ്രോതാക്കൾക്ക് പ്രണാമം ഇനിയും നമ്മൾ തേൻതുള്ളികളിലൂടെ പോവുകയാണ് ചിലതെല്ലാം നമ്മൾ ശീലിച്ചത് മാത്രമേ പാലിക്കുള്ളൂ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരയെന്ന് നിരന്തരമായിട്ട് നാം എന്താണോ ശീലിച്ചത് അതായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക യഥാർത്ഥത്തിൽ ഒരു മുക്കുവ സ്ത്രീ അവരുടെ ജീവിതത്തിൽ മിക്കവാറും കിടന്നുറങ്ങുന്നത് അവരുടെ കുടിലിൽ അതിനകത്ത് മത്സ്യം കൊണ്ടുപോകുന്ന കൊട്ടയുണ്ടാവും മത്സ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വലയുണ്ടാവും കടലിൽ പോകുമ്പോഴത്തേക്കും ഉടുക്കുന്ന മുണ്ട് മത്സ്യം ഉപയോഗിക്കുമ്പോഴോ കച്ചവടം നടത്തുമ്പോഴോ ഉപയോഗിക്കുന്ന വസ്ത്രം ഇതെല്ലാം മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നൊരു ജീവിത അതിനകത്ത് എന്നും മത്സ്യത്തിൻ്റെ ഗന്ധം അഥവാ ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും ആ കുടിലിൽ കിടന്നുറങ്ങുമ്പോൾ ആ സ്ത്രീക്ക് ഒരിക്കലും അതൊരു തടസ്സാവില്ല അവരുടെ ജീവിതം മത്സ്യവും മത്സ്യ ഉൽപ്പന്നങ്ങളും അതിൻ്റെ ഗന്ധവും ആയി തന്നെ തുടരുകയാണ് അതിനു പകരം മത്സ്യത്തിൻ്റെ കുട്ടയിൽ അല്ലെങ്കിൽ മുക്കുവ സ്ത്രീ താമസിക്കുന്ന വീട്ടിൽ ഒരു പക്ഷേ ഒരു കുട്ട നിറച്ച് മുല്ലപ്പൂ വെക്കുകയാണെങ്കിൽ ആ ഗന്ധം അവരാസ്വദിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കാം അതൊരു ദുർഗന്ധമായിട്ട് അവർക്ക് തോന്നുന്നില്ല എങ്കിലും മത്സ്യത്തിൻ്റെ ഗന്ധം അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ ദുർഗന്ധം അവർക്കൊരിക്കലും അസഹനീയാവില്ല ആ വീട്ടിൽ ഞാനോ നിങ്ങളോ ചെന്ന് കിടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അവിടെ ഉറക്കം വരില്ല കാരണം ആ വീടിൻ്റെ ചുറ്റും നിന്നും മത്സ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നും വരുന്ന ഗന്ധം ഏതാനും നിമിഷം നേരത്തേക്കോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്കോ നമുക്ക് സഹിച്ച് അവിടെ ഇരിക്കാൻ സാധിച്ചു എന്ന് വരും പക്ഷേ രാത്രി മുഴുവനും ആ ദുർഗന്ധത്തിൽ ഉറങ്ങാൻ നമുക്ക് ഒരിക്കലും സാധിച്ചു എന്ന് വരില്ല ഒരേ തരത്തിലുള്ള മനുഷ്യർക്ക് ഒരേ തരത്തിലുള്ള ഗന്ധം ഒരാൾക്ക് അസഹനീയവുമാകുന്നു മറ്റേ അത് അത്ര പ്രശ്നമില്ലാത്തതുമാകുന്നു ഇതിനെന്താ കാരണം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയാം ഇതെല്ലാം നമ്മളുടെ ശീലമാണ് ഏതാണ് നമ്മൾ ജനനം മുതൽക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് വരുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു ഏതൊന്നാണോ നമ്മളുമായിട്ട് നിരന്തരം ബന്ധമില്ലാത്തത് അതിനോട് നമുക്ക് ഒരുപക്ഷെ ഇഷ്ടമോ ഇഷ്ടക്കുറവോ ഉണ്ടായി എന്ന് വരും പക്ഷേ നിരന്തരമായി ബന്ധപ്പെടുന്ന പലതിനോടും നമുക്ക് ഒരിക്കലും ഇഷ്ടക്കുറവുണ്ടാവില്ല അതുമായി ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുക പശുവിനെ കൊല്ലുന്ന ഒരു അറവുകാരൻ്റെ വീട്ടിൽ ആ പശുവിൻ്റെ കഴുത്തിലൂടെ കത്തി പോകുമ്പോൾ ആ പശു ഉണ്ടാക്കുന്ന ശബ്ദവും അത് കൈകാലിട്ടടിക്കുന്നതും അതിൻ്റെ വേദനയും അതിൻ്റെ മരണവെപ്രാളവും ഒന്നും ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അതേ സമയത്ത് നമ്മളിൽ ആരെങ്കിലുമാണ് ആ കാഴ്ച കാണുന്നതെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല അത്ര ഭീകരമായ ഒരു സീനായിരിക്കും അത് എന്തുകൊണ്ട് മുക്കുവ കുടിലിൽ മുക്കുവന്മാർക്ക് ആ ദുർഗന്ധം ഒരു ഗന്ധത്തിൻ്റെ തടസ്സമില്ലാതെ ഉറങ്ങാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്തുകൊണ്ട് അറവുശാലയിലെ പശുവിൻ്റെ ആ വേദനയും കൈകാലിട്ടടിയും അറവുകാരനെ ബാധിക്കുന്നില്ല ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇവയെല്ലാം നമ്മളെ സ്വാധീനിക്കുകയോ സ്വാധീനിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ശീലം നമ്മുടെ ശീലം യഥാർത്ഥത്തിൽ ഇതെല്ലാമായി ചേർന്ന് ജീവിക്കാനുള്ള താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ശീലമെങ്കിൽ അതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവില്ല പക്ഷേ അവയിൽ തന്നെ ചിലത് നമുക്ക് അത്ര ബന്ധമില്ലാത്തതാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഒത്തിരി സ്വാധീനിച്ചു വരും നമുക്ക് എന്നും കാണാൻ സാധിക്കും ചെറുപ്പത്തിലെ അട്ടകൾ അതിനെ കാണിച്ച് അയ്യേ എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലുതാവുമ്പോൾ മുഴുവൻ ആട്ടയെ കാണുമ്പോൾ ഒരു വറപ്പായിരിക്കും ഒരു അറപ്പായിരിക്കും ആമ്പിനെ കാണിച്ചിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലുതാവുമ്പോഴെല്ലാം അതിനെ കാണുമ്പോൾ ഭയമായിരിക്കും ഏതിനെയെങ്കിലും കാണിച്ചിട്ട് വളരെയധികം ലാളനയും സ്നേഹവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരുമ്പോഴെല്ലാം ആ ഒരു വികാരമായിരിക്കും നമ്മളിൽ അതുകൊണ്ട് നമ്മൾ ഏതായാലും വളർന്ന് ഇവിടം വരെ എത്തി നമ്മളിലൂടെ വളരുന്ന നമ്മുടെ മക്കളുണ്ട് മക്കളുടെ മക്കളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട പലരുമുണ്ട് അവരെല്ലാം വളർന്നു വരുമ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നമ്മളുടെ മനസ്സിലൂടെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങളും കഴിയുന്നതും പോകാതിരിക്കട്ടെ ചെറുപ്പത്തിലേ കൊടുക്കുന്ന വികാര വിചാരങ്ങളാണ് അവരെ നന്മയിലേക്കോ തിന്മയിലേക്കോ നയിക്കുന്നത് ലോകത്തിലെ ഓരോ വ്യക്തിയും മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത് ചിലരെല്ലാം ടെററിസ്റ്റായിട്ടും ചിലരെല്ലാം സമൂഹത്തിന് തിന്മകൾ ചെയ്യുന്നവരായിട്ടും എല്ലാം തീരുന്നത് അവർക്ക് വളരുമ്പോൾ കൊടുക്കുന്ന സന്ദേശങ്ങളും അവരുടെ ചുറ്റുപാടുകളുമാണ് അതുകൊണ്ട് അവർക്ക് നമ്മൾ നൽകുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ശീലങ്ങൾ തിന്മ നിറഞ്ഞതാണെങ്കിൽ അവരിൽ അത് തന്നെയായിരിക്കും പ്രതിധ്വനിക്കുക നന്മ നിറഞ്ഞതാണെങ്കിൽ അത് തന്നെയായിരിക്കും അവരിൽ എന്നും ഉണ്ടാവുക അതുകൊണ്ട് മത്സ്യത്തിൻ്റെ ഗന്ധം ചെറുപ്പം മുതലേ ഏറ്റ് കിടക്കുന്ന ഒരു മുക്കുവ കുടുംബത്തിന് ആ ഗന്ധം ഒരിക്കലും ദുഃഖപൂർണമാവില്ല മുല്ലപ്പൂവിൻ്റെ ഗന്ധം നിരന്തരം ഏറ്റുകിടക്കുന്ന ഒരു പൂക്കാരനും ആ ഗന്ധം ഒരിക്കലും പരിധിക്കപ്പുറം ആഹ്ലാദം നൽകില്ല മറിച്ചായാൽ രണ്ടു പേർക്കും ദുഃഖമാവുകയും ചെയ്യും ഒരു പരിധി വരെ എന്ന് തോന്നുന്നു അതുകൊണ്ട് നന്മകൾ നിരന്തരം കൊടുത്ത് വളർത്തിയാൽ തിന്മകൾ കാണുമ്പോഴോ അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴോ ധാർമ്മിക രോക്ഷം ധാർമ്മിക ബോധം മനസ്സിനകത്ത് നിന്ന് ഉണ്ടാകുമെന്ന് എന്നും ഓർമ്മിക്കുക പുരാണങ്ങളിൽ ധാരാളം കഥകളുണ്ട് പലപ്പോഴും നമ്മൾ ആ കഥകളെയാണ് അനലൈസ് ചെയ്യാറുള്ളത് ആ കഥകൾ കഥകൾ മാത്ര ആമയും മുയലും തമ്മിലുള്ള കഥകൾ ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പല കുരങ്ങന്മാരുടെയും കഥകൾ സിംഹവും കുരങ്ങനും സിംഹവും മുയലും അതുപോലെ കുറുക്കൻ്റെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ കഥകൾ ഭക്തി സ്നേഹം പ്രേമം അങ്ങനെയുള്ള വലിയ വികാരങ്ങളൊന്നും ഉള്ള കഥകളാവണമെന്ന് നിർബന്ധമില്ല ഇനി അഥവാ വികാരങ്ങളുള്ള കഥകളാണെങ്കിലും ഭക്തിയുടെ ടച്ച് സ്പർശമില്ലാത്ത കഥകളായിരിക്കും പക്ഷെ പുരാണ കഥകളിൽ ഭക്തിയുടെ സ്പർശം ഉണ്ടാവും ആ ഭക്തിയുടെ സ്പർശനം നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മെനഞ്ഞെടുത്ത നെയ്തെടുത്ത അനവധി കഥകൾ ചേർത്തിട്ടാണ് പുരാണങ്ങൾ മുഴുവനും പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എഴുതിയിരിക്കുന്നത് എന്നും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പുരാണങ്ങളുടെ കഥകളെ വിശകലനം ചെയ്യാൻ നിൽക്കരുത് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കാം എന്നിട്ട് അവസാനത്തിൽ ആ കഥകളുടെ സന്ദേശമെടുക്കാം ആ സന്ദേശം വിശകലനം ചെയ്തു കൊടുക്കാം ആ സന്ദേശത്തിൻ്റെ പൊരുൾ അതിൻ്റെ ശാസ്ത്രം അതിൻ്റെ പ്രസക്തി അതിലടങ്ങിയിരിക്കുന്ന നന്മ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെ വിനിയോഗിക്കണം അതിലടങ്ങിയിരിക്കുന്ന മാനേജ്മെൻ്റ് പ്രിൻസിപ്പിൾ ഓരോ കഥയിലും ജീവിത സന്ദേശം ഉണ്ടാവാതിരിക്കില്ല ആ ജീവിത സന്ദേശം സമഗ്രമായ ജീവിത വീക്ഷണം കഥയിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കുമ്പോഴാണ് ആ കഥ കേൾക്കുന്നത് കൊണ്ട് മഹത്വം ഉണ്ടാവുക അതല്ലെങ്കിൽ ആ കഥകളെല്ലാം ഭക്തിയുടെ വിരൂപമായ ഭാവങ്ങളായി മാറും അല്ലെങ്കിൽ വികലമായ ആത്മീയതയിലേക്ക് ചെന്ന് അവസാനിക്കും അതെല്ലാം അതുകൊണ്ട് കഥയല്ല പ്രാധാന്യമുള്ള കാര്യം കഥയേക്കാൾ പ്രധാനപ്പെട്ടത് പുരാണ കഥയിലെ സന്ദേശങ്ങളാണ് എന്ന് നമ്മൾ ഇന്നും ഓർമ്മിക്കണം എന്ന് ഓരോരുത്തരോടും അറിയിക്കുന്നു അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ പുരാതന ഭാരതീയർ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് ഇന്നും പലരും ആ മന്ത്രം ചൊല്ലാറുണ്ട് ചിലർ പ്രാതസ്മരണയിലെ മന്ത്രം ചൊല്ലാറുണ്ട് ഗംഗേ ചയമുനേ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു വലിയ സന്ദേശമൊന്നും തോന്നുന്ന ഒരു കഥയല്ലാതെ ഒരു പ്രാർത്ഥനയല്ല എന്നാലും അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു സന്ദേശമുണ്ട് ഗംഗയും യമുനയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും എല്ലാം ഈ ഞാൻ കുളിക്കാൻ പോകുന്ന ജലത്തിൽ വന്നു ചേരട്ടെ എന്ന് നമ്മളുടെ ദേശീയ ഗാനത്തിലുണ്ട് ഗംഗയെക്കുറിച്ചും യമുനയെക്കുറിച്ചും ഹിമാലയത്തെക്കുറിച്ചും ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളെ കുറിച്ചും എല്ലാം നമ്മുടെ ദേശീയ ഗാനത്തിലുണ്ട് പക്ഷെ ഈ ഏഴ് നദികളുടെ പേരുകൾ ചൊല്ലുമ്പോൾ വലിയ വേറൊരു സന്ദേശം നമ്മളിൽ എത്തുന്നുണ്ട് നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അർദ്ധരാത്രിയാണ് ഭാരതം ഒരൊറ്റ രാഷ്ട്രമായി തീർന്നത് എന്ന് അല്ല ഈ ഇപ്പം ഞാൻ പറഞ്ഞ മുനേ യമുനേച്ചൈവ ഗോദാവരി സരസ്വതി എന്ന മന്ത്രം അതേപോലെ തന്നെ അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക എന്നുള്ളത് അശ്വത്ഥാമ ബലിവ്യാസോ ഹനുമംശ വിഭീഷണ എന്ന വരികൾ അതേ മഹേന്ദ്രോ മലയസഹ്യോ ദേവതാത്മാ ഹിമാലയ എന്നിവയെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാണങ്ങളിൽ എഴുതിയ വരികളാണ് അന്നെല്ലാം ഭാരതത്തെ സമഗ്രമായും ഒരൊറ്റ സാംസ്കാരിക തന്തുവിൽ കറങ്ങുന്ന രാഷ്ട്രമായിട്ടുമാണ് കണക്കാക്കിയിരുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ പ്രാർത്ഥന മാത്രം മതി സമഗ്രമായ ഭാരതത്തിൻ്റെ വീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ടാണ് പട്ടണങ്ങളെയും നഗരങ്ങളെയും നദികളെയും മലകളെയും അതേപോലെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പുരാണ കഥാപാത്രങ്ങളെയും ചേർത്ത് അഹല്യ ദ്രൗപദി സീത താര മണ്ഡോദരി തഥ അങ്ങനെല്ലാം പറയുന്നതും അശ്വത്ഥാമ ബലിവ്യാസോ ഹനുമംശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തൈതി ചിരജീവിന ഇതെല്ലാം പറയുന്നത് ഈ രാഷ്ട്രം ഒരൊറ്റ രാഷ്ട്രമായിരുന്നു രാജനൈതികമായിട്ട് പൊളിറ്റിക്കലായിട്ട് ഒരുപക്ഷെ ഈ രാഷ്ട്രം ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ചിരുന്നിട്ടുണ്ടാവും ഇംഗ്ലണ്ടിലെയോ യൂറോപ്പിലെയോ അമേരിക്കയിലെയോ രാഷ്ട്രസങ്കല്പമല്ല ഭാരതത്തിലുള്ളത് ഭാരതത്തിലെ രാഷ്ട്രസങ്കല്പം ആര് ഭരിക്കുന്നു എപ്പോൾ ഭരിക്കുന്നു എന്ത് ഭരിക്കുന്നു എന്നുള്ളതുമായിട്ട് ഒരു ബന്ധമില്ല നമ്മുടെ രാഷ്ട്രസങ്കല്പം തന്നെ സാംസ്കാരികമാണ് അതിൽ ഭാഷയും വേഷവും ഭൂഷാദികളും രാജപദവിയും ഒന്നും അവിടെ ഒരു ക്രൈറ്റീരിയ അല്ല അതുകൊണ്ട് ഭാരതം സാംസ്കാരികമായിട്ടൊന്നായിരുന്നു ഭാരതത്തിലെ എല്ലാ ജനതയും ഒരേ വേദ വേദാന്ത പുരാണ ഇതിഹാസ ദർശന തന്തുക്കളിൽ തന്നിന്ന് തന്നെ ആവേശമെടുത്തവരായിരുന്നു ഈ പ്രാർത്ഥന കേൾക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരണം ഭാരതം ഒരൊറ്റ രാഷ്ട്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം അല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിരുന്നു ആണ് നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ ഒരു പക്ഷേ നമ്മളെ ഭിന്നിപ്പിച്ച് അവരുടെ കാര്യം നേടാൻ വേണ്ടി അവർ പല രീതിയിൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടാവും രാഷ്ട്രീയ ചായ്വുള്ള ബുദ്ധിജീവികളും ഇതേ വികലമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഓർമ്മിക്കണം അടിസ്ഥാനപരമായി ഭാരതം ഒരു രാഷ്ട്രമാണ് എന്ന തെളിവ് നൽകുന്നതിന് അനവധി അനവധി ആചാരഭാഗങ്ങളുണ്ട് അവയെല്ലാം അന്നും ഇന്നും നമ്മളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നവയാണ് എന്ന് നമ്മളെന്നും അറിയുക ഞാൻ ബയോകെമിസ്ട്രിയിലാണ് പി എച്ച് ഡി എടുത്തിരിക്കുന്നത് എറണാകുളത്ത് കൊച്ചിൻ കോളേജിൽ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി കുറേ കാലം അതിനുശേഷം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെലക്ഷനോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടി ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിട്ട് ജോലിക്ക് ചേരാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അധ്യാപകൻ doctor P S Raman sir ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഒരു അധ്യാപകനായിട്ട് തുടർന്നാൽ മതിയോ കുറേ കൂടി ഉയരങ്ങളിലേക്ക് പോകണ്ടേ വളരെ വളരെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ കഴിവും ഗോപാലകൃഷ്ണനുണ്ട് വെറും അധ്യാപകനായിട്ട് ഒതുങ്ങിക്കൂടരുത് എന്ന് മാത്രം പറഞ്ഞു ഞാൻ ഉടനെ എൻ്റെ പ്രിയപ്പെട്ട പി എസ് രാമൻ സാറിനോട് ചോദിച്ചു സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ എന്തു പറയുന്നു അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാ ഉടനെ doctor P S Raman sir പറഞ്ഞു പി എച്ച് ഡി എടുത്തൂടെ കുറച്ച് ദിവസത്തെ ഹാർഡ് വർക്ക് കൊണ്ട് ഗോപാലകൃഷ്ണന് പി എച്ച് ഡി കിട്ടും അതുകൊണ്ട് പി എച്ച് ഡിക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ ഉടനെ ഡോക്ടർ രാമൻ സാർ പറഞ്ഞു വേണ്ട ഞാൻ ഉപദേശിച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഒരു കോളേജ് അധ്യാപകരുടെ പോസ്റ്റ് കിട്ടാൻ അന്നത്തെ കാലത്ത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ കൊടുക്കണം ബാലകൃഷ്ണൻ അതൊന്നും കൊടുക്കാതെ കിട്ടിയില്ലേ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട ഗോപാലകൃഷ്ണൻ പൊക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ പോവുകയും ചെയ്തു പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവനും ഡോക്ടർ രാമൻ സാർ പറഞ്ഞ ആ വരികളാണ് അതായത് ഇനിയും ഉയരണം വളരണം ഏതായാലും അടുത്ത ദിവസം വീണ്ടും ഡോക്ടർ രാമൻ സാറിൻ്റെ അടുത്ത് പോയി സാർ ഞാൻ പി എച്ച് ഡിക്ക് പോകാൻ തയ്യാറാണ് എവിടേക്കാണ് പോവേണ്ടത് ഹൈദരാബാദിലെ റീജിയണൽ റിസർച്ച് ലാബറട്ടറിയിൽ അവിടെ പോയി കഴിഞ്ഞ് വർക്ക് ചെയ്യണം എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് പോകുന്നത് നന്നായിരിക്കും പക്ഷേ ഈ ജോലി രാജിവെക്കുന്നത് കൊണ്ട് ദുഃഖമൊന്നുമില്ലെങ്കിൽ മാത്രമേ പോകാവൂ എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് തന്നെ പോയി കൊച്ചിൻ കോളേജിൽ നിന്ന് രാജിവെച്ചു ഗവൺമെൻറ് കോളേജിലെ ജോലി ഞാൻ സ്വീകരിച്ചു ഇല്ല മറിച്ച് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഹൈദരാബാദിൽ ബന്ധപ്പെട്ട് അവിടെ ജോയിൻ ചെയ്യാണെന്ന് തീരുമാനിച്ചു ഡോക്ടർ രാമൻ സാറിൻ്റെ അടുത്ത് ഫെബ്രുവരി ഒന്നാം തീയതി ഞാൻ പറഞ്ഞു സർ ഞാൻ ഹൈദരാബാദിലേക്ക് പോവാണ് മറ്റന്നാളത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മൂന്നാം തീയതി ഞാൻ ഫെബ്രുവരി മൂന്നാം തീയതി അതിരാവിലെ രാമൻ സാറിനെ കണ്ട് നമസ്കരിച്ച് പോകുന്ന സമയത്ത് ഡോക്ടർ രാമൻ സാർ എനിക്കൊരു പേന തന്നു എന്നിട്ട് പറഞ്ഞു ഈ പേന പി എച്ച് ഡി തീസീസ് എഴുതാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ മറ്റൊന്നിനും ഉപയോഗിക്കരുത് വളരെ എളുപ്പത്തിൽ പി എച്ച് ഡി വർക്ക് തീർക്കണം ഞാൻ ഇന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും മാനസികമായിട്ടാണെങ്കിലും എന്ന് അദ്ദേഹം പറയേണ്ടായി ആ പേന കാണുമ്പോഴെല്ലാം ഞാൻ ഓർത്തിരുന്നത് എൻ്റെ പി എച്ച് ഡി തീസിസിനെ കുറിച്ചാണ് ഏതാണ്ട് രാപ്പകൽ വർക്ക് ചെയ്ത് അറുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസം കൊണ്ട് സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് എനിക്കെൻ്റെ പി എച്ച് ഡി വർക്ക് തീർക്കാൻ സാധിച്ചു അതിന് കാരണം ഡോക്ടർ രാമൻ സാർ തന്ന ആ പേനയായിരുന്നു ആ പേന എന്നുമെന്നും ഞാൻ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിച്ചിരുന്നു പി എച്ച് ഡി എഴുതാൻ വേണ്ടി തീസീസ് എഴുതാൻ വേണ്ടി മാത്രമേ ആ പേന ഉപയോഗിക്കാവൂ എന്ന ആ സാറിൻ്റെ സന്ദേശം ഇത്രയും എളുപ്പത്തിൽ എനിക്ക് പി എച്ച് ഡി വർക്ക് ചെയ്ത് തീർക്കാനും അതേപോലെ തന്നെ നല്ല ഒരു ശാസ്ത്രമണ്ഡലത്തിൽ ജോലി കിട്ടാനും അതെനിക്കൊരു വലിയ അനുഗ്രഹമായി ഒരു സയൻറ്റിസ്റ്റ് എന്ന പേരിൽ സമൂഹത്തിൽ അറിയപ്പെടാനും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ തേൻതുള്ളികൾ പോലെ അനവധി പ്രഭാഷണ വിഷയങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ളവരെല്ലാം എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സി എസ് ഐ ആറിൽ സയൻറ്റിസ്റ്റാണ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ എൻ്റെ വാക്കുകളെ വിലയിരുത്തുക അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഉയരാൻ സാധിച്ചതും നിരന്തരമായിട്ട് സമൂഹത്തിൽ നിന്ന് ആ ആദരവ് എനിക്ക് ലഭിച്ചതും ഡോക്ടർ പി എസ് രാമൻ സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്ര അദ്ദേഹം തന്ന പേനയിലെ ആ വരികൾ ഇന്നും എന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന് പ്രണാമം അതുപോലെ നിങ്ങൾക്കും പ്രണാമം നിരന്തരം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാണുന്ന ചർച്ച ചെയ്യുന്ന ചിന്തിക്കുന്നൊരു കാര്യമുണ്ടാ ജീവിതത്തെക്കുറിച്ച് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നു preparation for living is life ഞാൻ എല്ലാവരോടും പറയാറുണ്ട് preparation for living is not life experience of living is life ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതല്ല ജീവിതം ജീവിതാനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നതാണ് ജീവിതം ഓരോ ദിവസവും നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ ആകത്തുകയാണ് ആ ജീ ആ ദിവസം എല്ലാ ദിവസങ്ങളുടെയും അനുഭവങ്ങളുടെ ആകത്തുകയാണ് ആ ആഴ്ചയിലെ ജീവിതം അതേപോലെ ആ മാസത്തിലെ ജീവിതം ആ വർഷത്തിലെ ജീവിതം അതുകൊണ്ട് ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ആ ജീവിതത്തെ നന്നാക്കണമെങ്കിൽ ധന്യമാക്കണമെങ്കിൽ ഓരോ അനുഭവവും നന്നാക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ വീട്ടിൽ കറികൾ ഉണ്ടാക്കാറുണ്ട് വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഓരോ ഭക്ഷ്യവിഭവം ഉണ്ടാക്കാൻ ചിലപ്പോൾ മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ ചിലപ്പോൾ ദിവസങ്ങൾ വേണം അത്രയും ദൈർഘ്യമായ സമയം കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഭക്ഷണ വിഭവങ്ങൾ നമ്മളുടെ നാവിലൂടെ അകത്തേക്ക് കടന്നു പോകുന്ന സമയം എത്രയുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ധാരാളം സാമ്പാറും കറിയും തോരനും മെഴുക്കുരട്ടിയൊക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ നമ്മൾ മിക്കവാറും ഒരു ദിവസം നല്ല വിശപ്പുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഉരുളയായിരിക്കും നമ്മൾ കഴിക്കുക ആ ഇരുപത് ഇരുപത്തൊന്ന് ഉരുള ചോറ് നമ്മൾ കഴിക്കുമ്പോൾ ഓരോ ഉരുളയും നമ്മളുടെ നാക്കിൽ ഏതാണ്ട് നാല് സെക്കൻഡ് സമയമേ ഉണ്ടാവാറുള്ളൂ ചിലർ വളരെ ധൃതി പിടിച്ച് കഴിക്കും അപ്പം നാല് സെക്കൻഡും ഉണ്ടാവില്ല ചിലർ വളരെയധികം സമയം അത് കടിച്ച് ചവച്ച് അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ആറോ ഏഴോ സെക്കൻഡ് ഉണ്ടാവും ആ സമയത്തും നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് നാക്കിലേക്ക് ഫോക്കസ് ചെയ്യാറില്ല പലപ്പോഴും ടി വി കണ്ടുകൊണ്ടോ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടോ പാട്ട് കേട്ടുകൊണ്ടോ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടോ ആയിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ നാക്കിലൂടെ കടന്നു പോകുന്ന ഭക്ഷണ വിഭവങ്ങളുടെ ടേസ്റ്റ് നാക്ക് സെൻസ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുകയോ കാണുകയോ ചെയ്യുന്ന ആ വിഷയങ്ങളിലേക്കായിരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ഫോക്കസ് പോവുക അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളുടെ നാക്കിലേക്ക് ഫോക്കസ് പോവില്ല ഏതാണ്ട് ഊണ് കഴിയുമ്പോൾ നമ്മൾ പറയും വയറ് നിറഞ്ഞു എന്ന് പറയും പക്ഷേ നമ്മൾ ഊണ് ആസ്വദിച്ചു ഭക്ഷണം ആസ്വദിച്ചു എന്നാരും പറയാറില്ല ജനറലി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അത് ആസ്വദിക്കാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയമെത്തുമ്പോൾ നമ്മൾ മറ്റു പലതും ചിന്തിച്ചുകൊണ്ടും അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് experience of taking the food experience of eating the food we missed നമുക്കത് നഷ്ടപ്പെട്ടു അത് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ഓർക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എടുക്കുക ചായ കുടിക്കുമ്പോൾ ചായയുടെ ടേസ്റ്റ് എടുക്കുക സിനിമ കാണുകയാണെങ്കിൽ സിനിമ കാണുന്നതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുക ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭൂതി ഉണ്ടാവുക ഏതായാലും ജീവിതാനുഭവങ്ങൾ അതിനെ ആസ്വദിക്കാൻ ദുഃഖമാണെങ്കിൽ പോലും ആസ്വദിക്കാൻ സംഘർഷവും ഭയവുമാണെങ്കിൽ പോലും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അത് ജീവിതമാവുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തയ്യാറെടുപ്പാണ് ഗ്രാനൈറ്റ് ഇട്ട് സാധാരണ മാംവിധം പെയിൻറ്റ് ചെയ്ത് എല്ലാ എ സി ഫിറ്റ് ചെയ്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്ടിലേക്ക് കയറി താമസിക്കാൻ തുടങ്ങുന്നത് മുതൽക്ക് നമ്മളുടെ ജീവിതത്തിൽ അത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥ വന്നു എന്ന് വിചാരിക്കുക അത് പ്രകൃതി തരുന്നതാണെങ്കിൽ നമുക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേ മതിയാവും പക്ഷേ നമ്മൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴ്ത്തുകയാണെങ്കിൽ ആരായിരിക്കും അതിന് ഉത്തരവാദി നമ്മൾ തന്നെ ആയിരിക്കും മാറണ്ടേ നമ്മൾ നമുക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട് എല്ലാ സ്ഥലത്തും ഞാനത് ഉദ്ധരിക്കാറുമുണ്ട് ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ വരി ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന അവനവനെ അവനവൻ തന്നെ ഉയർത്തുക അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്താതിരിക്കുക അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണ് അവനവൻ്റെ ഏറ്റവും അടുത്ത ശത്രുവും അവനവൻ തന്നെയാണ് ഈ നാല് സന്ദേശത്തിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏത് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് ജീവിതത്തിൽ പകർത്താവുന്നൊരു സന്ദേശം അതിനകത്തുണ്ട് വലിയൊരു സന്ദേശമാണ് അതിനകത്തുള്ളത് അവനവനെ ഉയർത്താൻ മറ്റുള്ളവനെ ആശ്രയിക്കരുത് അവനവനെ ഉയർത്തേണ്ടത് അവനവനാണ് I have to elevate self ഞാൻ എന്നെ ഉയർത്തണം ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഞാൻ തന്നെയാണ് ആത്മാനമവസാദയെ തമാശിനു പോലും അവനവനെ അപകീർത്തിപ്പെടുത്തരുത് അവനവനെ അവഹേളിക്കരുത് അവനവനെ പുച്ഛിക്കരുത് പലപ്പോഴും കേരളീയർ ചെയ്യാറുണ്ട് നമ്മളെ നമ്മൾ തന്നെ അവഹേളിക്കാം ലോകത്തിലെ ഒരു രാജ്യത്തിലും ഒരാളും അവനവൻ്റെ കുറവുകളെക്കുറിച്ചൊരല്പം ചൂണ്ടിക്കാണിക്കുമെങ്കിലും മുൻവിധി പോലെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് അവനവനെ അവഹേളിക്കാറില്ല അപകീർത്തിപ്പെടുത്താറില്ല അതുകൊണ്ട് ന ആത്മാനം അവസാദയേ അവരവരെ അപകീർത്തിപ്പെടുത്തരുത് ആത്മൈവഹ്യാത്മനോ ബന്ധു അവനവൻ്റെ ബന്ധു അവനവൻ തന്നെയാണ് ആത്മൈവരിപുരാത്മന അവനവൻ്റെ ശത്രുവും അവനവൻ തന്നെയാണ് അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ബന്ധു നമ്മളായ സ്ഥിതിക്ക് നമ്മൾ നമ്മളെ തന്നെ ചൈതന്യവത്താക്കണം നമ്മളുടെ ഏറ്റവും അടുത്ത ശത്രു നമ്മൾ തന്നെ ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു കാരണവശാലും എന്നെ ഞാൻ ശത്രുവാക്കരുത് ഞാനൊരു കള്ളനാവുമ്പോൾ ഞാൻ എൻ്റെ ശത്രുവാവുകയാണ് ഞാൻ അധർമ്മ മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ ഞാൻ എൻ്റെ ശത്രുവാവുന്നു ഞാൻ കളവ് പറയുമ്പോൾ മോഷണം ചെയ്യുമ്പോൾ ഞാൻ വഴക്കിലും മറ്റുള്ളതിലും പങ്കെടുക്കുമ്പോൾ ഞാൻ തന്നെ കോപ്പിയടിക്കുമ്പോൾ ഞാൻ തന്നെ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ ഞാൻ തന്നെ നെഗറ്റീവുകൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ശത്രുവാകുന്നു ആയിത്തീരുന്നു കാരണം അതിലൂടെയായിരിക്കും ഒരു പക്ഷേ എന്നെ പിടിക്കപ്പെടുക അതിലൂടെയായിരിക്കും ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക അങ്ങനെ പിടിക്കപ്പെടുകയോ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ആരാണതിന് കാരണമെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ വരിയിൽ ഉത്തരമുണ്ട് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്നുള്ള വരി അതിനകത്തുണ്ട് അതുകൊണ്ട് ഇന്നും ഓർമ്മിക്കുക അവനവനെ അവനവൻ ഉയർത്തുക അവനവനെ അപകീർത്തിപ്പെടുത്താതിരിക്കുക അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു അവനവനാകാതിരിക്കാൻ എന്നും ശ്രമിക്കുക ഞാൻ പല രാജ്യങ്ങളിലേക്കും പല സ്ഥലത്തേക്കും പോകുമ്പോഴെല്ലാം ഈ പാളയത്തെ ഒരു വലിയ എയർ ട്രാവൽസ് ഉണ്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുക മറ്റു പലരെയും വിളിച്ച് ചോദിക്കാറുണ്ട് എനിക്ക് ടിക്കറ്റ് എടുത്തു തരണം എന്ന് എന്നിട്ട് അവരുടെ റേറ്റ് ഞാൻ ചോദിക്കാറുണ്ട് അവരെല്ലാം ഇവിടെ ഉള്ളതിനേക്കാൾ ചിലപ്പോൾ പത്തോ നൂറോ ഇരുന്നൂറോ രൂപ കുറച്ചിട്ടായിരിക്കും റേറ്റ് കൂട്ടിയ അപ്പം ഞാൻ ഇവിടുത്തെ മാനേജറോട് ചോദിച്ചു സാർ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കൂടുതൽ പൈസ ടിക്കറ്റിന് വാങ്ങിക്കുക എന്നാലും ഞാൻ നിന്ന് തന്നെ വാങ്ങിക്കുള്ളൂ കാരണം ലോകത്തിലെ പതിനാറും പതിനെട്ടും ഉള്ള ഫ്ലൈറ്റിൽ പോകുമ്പോഴും ഒരു സ്ഥലത്തും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ ഈ ഫ്ലൈറ്റ് കണക്ഷൻസ് അറേഞ്ച് ചെയ്ത് തരാറുണ്ട് എത്രയോ പ്രാവശ്യം പോകുമ്പോൾ ഒരു പ്രോബ്ലം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങയുടെ അടുത്ത് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വരുള്ളൂ എന്ന് മാനേജറോട് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യത്തിന് പരമാവധി ഊന്നൽ നൽകിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ അതിന് മറ്റ് ഏജൻറ്റുമാരിൽ നിന്നും ഒരു പക്ഷേ മറ്റ് ഏജൻറ്റുമാർ ആയിരത്തഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടായിരം രൂപ ചാർജ് ചെയ്തു എന്ന് വരും പക്ഷെ ഒരിക്കലും ആ ടിക്കറ്റ് എടുക്കുന്ന വ്യക്തിക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല വിദേശത്തും ദേശത്തും ഒരു എയർപോർട്ടിൽ ചെന്നിട്ട് ടിക്കറ്റിനെ കുറിച്ച് അവർക്ക് പരിദേവനം ഉണ്ടാവേണ്ടി വരില്ല പക്ഷേ ടിക്കറ്റിൻ്റെ ചാർജ് ഈ ഈ സ്ഥാപനം കമ്മീഷനിൽ നിന്ന് വളരെയധികം താഴ്ത്താതെയാണ് ടിക്കറ്റിൻ്റെ വില ഫിക്സ് ചെയ്യുക ആ അർഹതപ്പെട്ട കമ്മീഷൻ്റെ മിക്കവാറും ഞങ്ങൾ എടുക്കാറുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വിട്ടുവീഴ്ചയില്ലാത്ത നല്ല ധർമ്മബോധമുള്ള ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള സർവീസ് അതിനവർക്ക് അർഹതപ്പെട്ട എമൗണ്ട് എടുക്കാനുള്ള ആ തീരുമാനം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് വസ്തുത വിവരിക്കൽ അതിൻ്റെ ബലം കസ്റ്റമേഴ്സിന് കിട്ടുക ഒരു പ്രോബ്ലം ഇല്ലാത്ത യാത്ര ഉണ്ടാവുക ഇതെല്ലാം കൂടി ചേരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണമാണ് ഏറ്റവും കറക്റ്റ് എന്ത് ചെയ്യുന്നു എന്നല്ല എങ്ങനെ ചെയ്യുന്നു എന്നും കൂടി ഇമ്പോർട്ടൻ്റാണ് അത് ആരോടെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ് ആ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യവും മാർഗവും ഇമ്പോർട്ടൻ്റാണ് അതിൻ്റെ ഫലവും ഫലരാഹിത്യവും ഒരുപക്ഷെ ഇമ്പോർട്ടൻ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഒരു വലിയ സന്ദേശമുണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാവുക ആരോടാണോ അത് വിവരിക്കേണ്ടി വരിക ഒരു വാക്കുപോലും ഹിഡൻ അജണ്ട ഇല്ലാതെ അവ്യക്തതയില്ലാതെ വ്യക്തമായി തന്നെ പറയാൻ ശ്രദ്ധിക്കുക ഓരോ വാക്കും ഓരോ വരിയും ഓരോ സന്ദേശവും കേൾക്കുന്ന വ്യക്തികളുടെ മനസ്സിനകത്ത് നല്ല ആത്മവിശ്വാസവും ഉത്കർഷവും ഉണ്ടാക്കുന്നതാവുക ലോക ജനത ഇങ്ങനെയുള്ള വ്യക്തിയുടെ മുമ്പിൽ കീഴടങ്ങാതിരിക്കില്ല കാരണം എല്ലാവർക്കും ഇന്ന് ആഗ്രഹം കാര്യങ്ങൾ നേടുക എന്നുള്ളതല്ല ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി പൂർണ്ണമായിട്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നേടിയെടുക്കാനും അത് കൊടുക്കാനും എടുക്കാനുള്ള അവസരം ഉണ്ടാക്കുക ഇതാണ് യഥാർത്ഥത്തിൽ സർവീസ് എന്ന് പറയുന്നത് അതിന് ജനത അർഹിക്കുന്ന ഏത് കമ്മീഷനും എന്തും കൊടുക്കാൻ തയ്യാറായിരിക്കും അങ്ങനെ അർഹിച്ചവർ അർഹിക്കുന്ന രീതിയിൽ അർഹിച്ചവരോടെല്ലാം അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രവും സമൂഹവും നന്നാവുക അവിടെ വലിയ ത്യാഗവും സ്നേഹവും ഭക്തിയും ബഹുമാനവും കടപ്പാടും ആത്മാർത്ഥതയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്നുകൂടി ഓർമ്മിക്കുക വെറും ബിസിനസ് മാത്രമല്ല അതിനെയാണ് വാല്യൂ ബേസ്ഡ് ബിസിനസ് എന്ന് പറയുക അപ്പം ജീവിതം value based education value based life value based business ഇവയെല്ലാം നമുക്ക് ചിന്തിക്കാൻ എനിക്ക് ചിന്തിക്കാൻ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രണാമം എല്ലാവർക്കും ആഗ്രഹമുള്ളതാ നല്ല ഭക്ഷണം വേണമെന്ന് പക്ഷേ ചില സ്ഥലത്ത് നല്ല ഭക്ഷണം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഉള്ള ഭക്ഷണവും കുറച്ച് സ്നേഹവും കൂടി ചേർത്ത് വിളമ്പിയാൽ ആ ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ടായിരിക്കും ഡോക്ടർ സി വി രാമൻ പറയാറുണ്ട് behind every achievement you can see 99% perspiration and 1% inspiration തൊണ്ണൂറ്റൊൻപത് ശതമാനം ഹാർഡ് വർക്കിലൂടെയുള്ള വിയർപ്പാണ് വിജയങ്ങൾക്ക് കാരണമാവുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശതമാനം സ്നേഹം നമ്മൾ എത്ര മൂല്യം കൽപ്പിക്കുന്നു അതേപോലെ ഒരു ശതമാനം ഇൻസ്പിറേഷൻ ആത്മവിശ്വാസം അതായത് തൊണ്ണൂറ്റൊൻപത് ശതമാനവും വിയർപ്പും ഒരു ശതമാനം ആത്മവിശ്വാസവുമാണ് നമ്മുടെ നേട്ടങ്ങൾക്ക് കാരണം അതുപോലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഭക്ഷണം നോർമൽ ഭക്ഷണവും ഒരു ശതമാനം സ്നേഹവും കൂടി ആ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ ആ ഭക്ഷണം എത്രയോ രുചികരമായി തീരും ഈ സ്നേഹം ഒരിക്കലും കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല ബ്ലഡ് പ്രഷർ ഉണ്ടാക്കില്ല സ്നേഹം ഒരിക്കലും ഡയബറ്റിക്സ് ഉണ്ടാക്കില്ല അത് മറ്റേതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതില്ലാതെ ആക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഓർമ്മിക്കാനുള്ളൊരു വലിയ കാര്യം എവിടെ എന്ത് കുറവുണ്ടെങ്കിലും ആ കുറവെല്ലാം നികത്താൻ നമുക്ക് ആത്മാർത്ഥതയും സമർപ്പണഭാവവും സ്നേഹവും കൂടി കൂടിച്ചേർത്ത് വിളമ്പുകയാണെങ്കിൽ അതിനൊരു അസാധാരണമായ ടേസ്റ്റ് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും അത് ഭക്ഷണത്തിൻ്റെ ദുസ്വാദിനെ പോലും ഇല്ലാതെയാക്കുന്ന വിധത്തിൽ ആയിരിക്കും ആ ആ സ്നേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് നമ്മൾ ഓർമ്മിക്കണം ഏതായാലും ജീവിതത്തിലെ ഏത് ദുഃഖത്തെയും ബുദ്ധിമുട്ടിനെയും സംഘർഷാവസ്ഥയെയും ദേഷ്യത്തെയും വാശിയെയും പത പകയെയും നമുക്ക് കീഴടക്കാൻ സാധിക്കുന്നതും സ്നേഹം കൊണ്ട് തന്നെയാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോവില്ല പക്ഷേ സ്നേഹം ബഹുമാനം ആദരവ് കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല ചിലപ്പോൾ ചില അഡ്വർടൈസ്മെൻറ്റുകൾ കാണാറുണ്ട് ധനാകർഷണ ഭൈരവയന്ത്രം സ്വർണാകർഷണ യന്ത്രം പല പല തരത്തിലുള്ള യന്ത്രങ്ങളാണ് ചിലത് വസ്തുവിനെ ആകർഷിക്കും ചിലത് സ്ത്രീകളെ ആകർഷിക്കും ചിലത് നല്ല ആദരവും ബഹുമാനവും ആകർഷിക്കുമായിരിക്കും എനിക്കറിഞ്ഞൂടാ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു യന്ത്രം കയ്യിൽ കിട്ടിയാൽ ഇതെല്ലാം ആകർഷിച്ച് നമ്മളിലേക്ക് വരും എന്നുള്ള ആ അഡ്വർടൈസ്മെൻ്റ് വളരെ സിസ്റ്റമാറ്റിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കാം ശരിക്കും അതിന് സാധിക്കും അങ്ങനെ ഒരു കൂട ഒരു ചരട് പത്തയ്യായിരം രൂപ കൊടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കൂടോ ചരടോ നമ്മുടെ നമുക്ക് ആവശ്യമായ സമ്പത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആകർഷിക്കുന്നു തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെ നിന്ന് ആകർഷിക്കാം ബാങ്കിൽ നിന്നാണോ അല്ല റിസർവ് ബാങ്കിൽ നിന്നാണോ അല്ല കാശ് പ്രിൻ്റ് ചെയ്യുന്ന മില്ലിൽ നിന്നാണോ അല്ല വേറെ വല്ലവരും വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ സ്വത്ത് അയാളുടെ പോക്കറ്റിൽ നിന്ന് നമ്മളുടെ പോക്കറ്റിലേക്ക് വരുമെന്നാണോ ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കാം വെറുതെ ഇരുന്നൊരു അഞ്ച് മിനിറ്റ് ചിന്തിച്ചു നോക്കിയാൽ കേരളീയരായ നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരാണ് ലിറ്ററസിയുടെ പരമകാഷ്ടയിലിരിക്കുന്നവർ പുരോഗമനവാദികൾ തലങ്ങും വിലങ്ങും നടക്കുന്ന ഒരു രാജ്യം ബുദ്ധിജീവികളുടെ കൂമ്പാരാണ് ഇവിടെ ഉള്ളത് യുക്തിവാദികളാണെങ്കിൽ ഏതിനും അവരവരുടെ അഭിപ്രായം പറയാറുണ്ട് ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും അഡ്വർടൈസ്മെൻറ്റ് വരുന്നു ഓരോന്നും ആകർഷിക്കാനുള്ള യന്ത്രം എന്ന് പറഞ്ഞ് നമ്മളുടെ അജ്ഞതയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാമോ ലഭിക്കുമെന്നൊരു ധാരണ ലഭിച്ചില്ലെങ്കിലും വിരോധമില്ല ഒന്ന് പരിശോധിച്ച് നോക്കാം എന്ന വേറൊരു സ്റ്റെപ്പ് തോട്ട് നമ്മളിലുണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ പോയാൽ ആയിരം രൂപയല്ലേ പോവുള്ളൂ കിട്ടുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കിട്ടുമല്ലോ എത്രയധികം യുക്തിക്ക് നിരക്കാത്തതാണ് ഇതെല്ലാം എന്ന് ചിന്തിച്ചു നോക്കാം ആവശ്യക്കാരില്ലെങ്കിൽ ഉൽപാദകരുണ്ടാവില്ല എന്നൊരു തിയറിയുണ്ട് ആവശ്യക്കാരുള്ളതിനെല്ലാം ഉൽപാദകരും ഉണ്ടാവും ഇവിടെ ഇത്രയും അധികം അഡ്വർടൈസ്മെൻറ്റ് പതിനയ്യായിരവും ഇരുപതിനായിരവും മുപ്പതിനായിരവും രൂപ കൊടുത്ത് അഡ്വർടൈസ്മെൻ്റ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കണ്ടുവരുന്ന ധാരാളം ആൾക്കാരുണ്ട് മുപ്പതിനായിരം രൂപ കൊടുത്തൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടു പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അയാൾക്ക് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും കിട്ടുന്നുണ്ടാവും അൻപതിനായിരം രൂപ അയാൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ആവശ്യക്കാർ വന്ന് ഇത് വാങ്ങിക്കുന്നത് കൊണ്ടാണ് അപ്പം ആവശ്യക്കാരുള്ളവർ ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് പറ്റിക്കുന്നവരുള്ളത് നമ്മളുടെ തന്നെ കുറവാണ് മറ്റുള്ളവരിത് ചെയ്യുന്നത് കുറേ കഴിഞ്ഞ് ഈ ആകർഷണ യന്ത്രമൊക്കെ ഉണ്ടാക്കുന്നവനെ പോലീസ് പിടിച്ചാൽ അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും എന്നെയും ഇയാൾ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആദ്യം ജയിലിലിടേണ്ടത് ഈ പറ്റിക്കാൻ വേണ്ടി നിന്നു കൊടുത്ത ആളെയാണ് കാരണം അയാളാണ് രണ്ടായിരം മൂവായിരം രൂപ കൊടുത്തിട്ട് ഈ യന്ത്രം വാങ്ങിച്ചത് എന്നിട്ട് അയാൾ തന്നെ തിരിഞ്ഞ് മറ്റേ ആൾക്കെതിരെ പ്രതിയാവുന്നതും വാദിയാവുന്നതും ജയിലിൽ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും എല്ലാം ഇതിന് കാരണം നമ്മളുടെ ദുരാഗ്രഹമാണ് നമ്മളുടെ അത്യാഗ്രഹമാണ് വസ്തുതകൾ അറിയാത്തത് കൊണ്ടൊന്നുമല്ല വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ കേരളീയർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അറിഞ്ഞുകൊണ്ട് അവരുണ്ടാക്കുന്ന അപകടമാണ് ഇത് എന്ന് നമ്മൾ ഓർമ്മിക്കാം ഇനിയെങ്കിലും ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നവർ അവരും അവരുമായി ബന്ധപ്പെട്ടവർക്കും ഇത് സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ടൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു അത്രേ ആ നമ്പൂതിരി മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കാൻ പോവായിരുന്നു ഉഴക്കടവിലാ കുളിക്കാൻ പോവാ യഥാർത്ഥത്തിൽ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് കുളിക്കാൻ പോകുന്ന ആ നമ്പൂതിരിയുടെ കൂടെ വളർത്തുനായയും പുഴക്കടവ് വരെ പോവും ഒരു ദിവസം ഈ നമ്പൂതിരി രാവിലെ എഴുന്നേറ്റിട്ട് പുഴക്കടവിലേക്ക് പോകുമ്പോൾ ഈ നായ അസാധാരണമായി കുരയ്ക്കുന്നു ഈ നമ്പൂതിരിയെ തടയുന്നു ഈ നമ്പൂതിരി നായയെ മാറ്റാൻ ശ്രമിച്ചു നമ്പൂതിരിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി പക്ഷെ എന്താണെന്നുള്ളത് മനസ്സിലായില്ല ഏതായാലും നിരന്തരം ഈ നായ നമ്പൂതിരിയുടെ യാത്ര തടസ്സപ്പെടുത്തിയെങ്കിലും അവസാനം പുഴക്കടവ് വരെ നമ്പൂതിരി എത്തി എന്നിട്ട് നമ്പൂതിരി പിന്മാറുന്നില്ലെന്ന് കണ്ട് നായ പുഴയിലേക്ക് എടുത്ത് ചാടി നല്ല ഇരുട്ടാണ് ഈ ചെറിയ വിളക്കിൻ്റെ പ്രകാശം മാത്രമേ ഉള്ളൂ അപ്പോഴാണ് നമ്പൂതിരി ശ്രദ്ധിച്ചത് പുഴക്കടവിൽ ഒരു മുതലയുണ്ടായിരുന്നു ആ മുതല ഈ നായയെ പിടിച്ചു തിന്നു നമ്പൂതിരിക്ക് ഒത്തിരി ദുഃഖമായി എന്നെ ആ നായ രക്ഷിച്ചു സ്വന്തം ജീവിതം സമർപ്പിച്ച് തീരാ ദുഃഖത്തിലായ നമ്പൂതിരി തീരുമാനിച്ചു ആ നമ്പൂതിരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശ്രാദ്ധം ആണ്ട് ശ്രാദ്ധം വാർഷികമായ പിതൃകർമ്മം നടത്തുന്നതോടൊപ്പം ഈ നായ മരിച്ച ദിവസം അതിൻ്റെയും പിതൃകർമ്മം നടത്തണം അതിൻ്റെയും ശ്രാദ്ധകർമ്മം നടത്തണം തലമുറകൾ തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്നും ആ നായയുടെ ശ്രാദ്ധം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ കുടുംബാംഗങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ മനുഷ്യബന്ധം പോലെ ജീവികൾ തമ്മിലുള്ള ബന്ധം ഓർമ്മിക്കാൻ കുറേ ആചാരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ആചാരങ്ങളെല്ലാം വലിയ വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത് ഒരുപക്ഷെ അതിനകത്ത് സയൻസ് ഒന്നും ഇല്ലായിരിക്കാം അല്പം പോലും സയൻസ് ഇല്ലെങ്കിൽ കൂടി അതിനകത്ത് വലിയ വേറെ സന്ദേശങ്ങളുണ്ട് ബന്ധത്തിൻ്റെ മനുഷ്യബന്ധത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിൻ്റെ ബന്ധത്തിൻ്റെ സന്ദേശങ്ങളുണ്ട് ആ സന്ദേശങ്ങളെല്ലാം കഥയിലൂടെയോ സംഭവങ്ങളിലൂടെയോ നമ്മൾ കേൾക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാം നായയുടെ ശ്രാദ്ധമിടുന്നത് ഒരിക്കലും യുക്തിക്കോ സയൻസിനോ അല്ലെങ്കിൽ വേറെ ബുദ്ധിക്കോ ഒന്നും യോജിച്ചതല്ല പക്ഷേ ഈ കഥ കേൾക്കുന്നവർക്ക് ഈ സംഭവത്തിൻ്റെ ചുരുള അറിയാൻ സാധിക്കുന്നവർക്ക് അതിൽ വലിയൊരു സത്യമുണ്ടെന്നും അറിയാൻ സാധിക്കും കാരണം അവനവൻ്റെ ജീവൻ ജീവൻ ബലി കഴിച്ച് ഒരു നായ തൻ്റെ യജമാനനെ രക്ഷിച്ചു ഇവിടെ കടപ്പാടും കരുണയും ദയയും എല്ലാം വളരെയധികം തിളങ്ങി വിളങ്ങുന്നുണ്ട് ജീവിതത്തെ ധന്യമാക്കുന്ന ഇത്തരം അനുഭവ സത്യങ്ങൾ വളരുന്ന തലമുറകൾക്ക് കൊടുക്കുമ്പോൾ അവരിലും ഇതുപോലെയുള്ള നന്മകളുണ്ടാവും